ഇതൊരു പ്രാവശ്യം ആംഗലേയ ഭാഷയിൽ പരിഭാഷപ്പെടുത്തി ബിൽ ക്ലിന്റനെ പഠിപ്പിച്ചിരുന്നെങ്കിൽ ഇതൊരു പ്രാവശ്യം ഉറുദുവിൽ മൊഴിമാറ്റി ഷെറീഫിനെയും ഹിന്ദിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രസിഡന്റുമാരെയും ഒക്കെ നിങ്ങൾ മാറി മാറി പഠിപ്പിച്ചിരുന്നെങ്കിൽ ഈ യുദ്ധക്കളത്തിന്റെ മധ്യത്തിലേക്ക് കുപ്പികൾ മദ്യവും കൊടുത്ത് മയക്കി യുദ്ധത്തിന്റെ വീര്യമുണരുവാൻ സിരകളെ പടർന്നു പിടിക്കാൻ ആ ഗൂഗിൾ വിളികൾ മുഴക്കി ചോരയ്ക്ക് ചോര എന്ന് തോന്നിപ്പിക്കുവാൻ ആയുധങ്ങളും കയ്യിലെത്തി തങ്ങളുടെ സുരക്ഷിതങ്ങളായ സിംഹാസനങ്ങളിൽ ഉറച്ചിരുന്നു തന്റെ തങ്ങളുടെ രാജ്യത്തിലെ തങ്ങളുടേതായ പ്രജകളെ ഒരു വെടിയുണ്ടയ്ക്കായി വർഷങ്ങളോളം തീറ്റിപ്പോറ്റി തള്ളിവിടുന്ന നേതൃമന്യന്മാരെ ആ യുദ്ധക്കളത്തിന്റെ മധ്യത്തിൽ ഒന്നുകൊണ്ടുപോയി നിർത്തിയിരുന്നെങ്കിൽ ചോദ്യം നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഒരു രാഷ്ട്രത്തിലെയും ഭരണാധികാരി ചക്രത്തിലേക്ക് പോകാറില്ല അവന്റെ അമ്മ അവനെ പ്രസവിച്ചതുപോലെ നൊന്തു പ്രസവിച്ച ഒരമ്മയ്ക്കും സഹോദരങ്ങൾക്കും തീറ്റ കൊടുക്കാൻ വേണ്ടി ഒരു വെടിയുണ്ടയ്ക്കാൽ ഇവൻ വളർത്തിയവനെയാണ് ആ കളത്തിലേക്ക് തള്ളിവിടുന്നത് ഒരു ഒത്തു ഹൃദയവുമായി ഞാനോ നിങ്ങളോ ആ നേതാവോ യുദ്ധക്കളത്തിന്റെ മധ്യത്തിൽ ഒന്ന് ചെന്ന് എതിരാളിയെയും അനുകൂലിയെയും എല്ലാം നല്ലപോലൊന്ന് നോക്കി കണ്ടിരുന്നെങ്കിൽ ഇതൊക്കെ ഗീത വായിക്കുമ്പോൾ നമ്മൾ മറന്നുപോകും ആ ശ്ലോകങ്ങൾ എത്ര ചാരുതയോടെയാണ് ഭഗവാനെ കൃഷ്ണ അച്യുത നാശമില്ലാത്തവനെ നാശം വിതയ്ക്കുന്ന യുദ്ധത്തിൽ നാശമില്ലാത്ത നീ എന്റെ രഥമൊന്ന് യുദ്ധക്കളത്തിന്റെ മധ്യത്തിൽ നിർത്തുന്നു ഞാനൊന്ന് നല്ലപോലെ നോക്കി ഏവമുക്തർജുന സംഖ്യ അർജുനൻ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് ഏവമുക്വാ ഋഷികേശ ഗുഡാകേ സേന ഭാരത വാക്കുകൾക്ക് പഞ്ഞമില്ലാത്ത വ്യാസൻ നമ്മുടെ ആധുനിക കവികൾ എത്ര കഷ്ടപ്പെടുന്ന ഒരു വാക്കുകളുടെ കം തകം പാ തകം കൊല പാ തകം വാഴ കൊലപാതകം ഇതൊരു കഷ്ടമാണ് ഇതൊരു ബുദ്ധിമുട്ടാണ് കവിത വ്യാസനെന്തു വ്യാസൻ വിഷമമുള്ളതെന്ന് പദങ്ങൾക്കൊരു പഞ്ഞവുമില്ല അമൃതാംബുധിയിലെ കല്ലോല പരമ്പരകൾ പോലെ അഹമഹമിഹയ വാക്കുവന്ന് തപസ്സുമായി നിൽക്കുകയാണ് എന്നെ സ്വീകരിക്കൂ മഹർഷി എന്ന് പറഞ്ഞു ഇവനാണ് കവി കവിഹി ക്രാന്തദർശിത നാണർഷി കവിഹി ജനാധിപത്യത്തിന്റെ അവാർഡുകൾ കൊണ്ട് കവിയാകുമെന്ന് വ്യാമോഹിക്കുന്നത് നാനർഷി കവിഹി ഋഷി അല്ലാത്തവൻ അല്ല അവിടെ ഉപയോഗിച്ചൊരു പദം നോക്കൂ അതുകൊണ്ട് അച്ഛനും പറഞ്ഞു ഗുഡാക കീശനായവൻ ഗുഡാക ഗുഡാകേശൻ വല്ലാത്ത വിളിയാണ് ആലസ്യത്തെ ജയിച്ചത് എന്ന് പറഞ്ഞാൽ അർജുനൻ ആ വിശേഷണം ചേർക്കുമ്പോ ഭീരുവായിട്ടല്ല വന്നു നിൽക്കുന്നതാണ് പ്രത്യേകം ഓർക്കണം വ്യാഖ്യാതാവ് അതിനാ നല്ല കറുത്ത മുടിയുള്ളവൻ അർത്ഥമുണ്ട് അർജുനായതുകൊണ്ട് അത് യോജിക്കില്ല അതുകൊണ്ട് നമുക്ക് അർജുന യോജിക്കില്ല എന്ന് പറഞ്ഞത് യുദ്ധക്കളത്തിൽ കറുത്ത മുടിക്ക് പ്രാധാന്യമില്ലെന്ന് വ്യാസനം മറ്റും പദവെടുത്ത് വെക്കുമ്പോൾ വേണ്ടത് മാത്രമേ വൃഥാസ്ഥൂലതയൊന്നും ഉണ്ടാവില്ല അവശ്യം വേണ്ട വാക്കുകൾ വാക്കുകളെ പുത്രന്മാരെ എന്ന പോലെ ഇപ്പോഴത്തെ അല്ല അന്നത്തെ ധർമ്മപുത്രൻ ഒന്ന് മാത്രം ഒരുപാട് കണ്ട അതുപോലെ സൂക്ഷിച്ച് പ്രയോഗിക്കുന്നു അത്ര സൂക്ഷിച്ച് ഗുഡാകേശേന ഭരത അല്ലയോ ധൃതരാഷ്ട്ര മഹാരാജാവേ ഗുഡാകേശനാൽ അർജുനനാൽ പറയപ്പെട്ട ശ്രീകൃഷ്ണൻ ഭയോർ മധ്യേ രണ്ട് സൈന്യങ്ങളുടെയും മധ്യത്തിൽ സ്ഥാപയിത്വാരഥോത്തമം ഭീഷ്മദ്രോണ പ്രമുഖത സർവേഷാം ച മഹീക്ഷിതാം ഉവാച പാഠ പശ്യതാൻ സമവേതാൻ കുരൂനിധി രണ്ട് സൈന്യങ്ങളുടെയും മധ്യത്തിൽ കൊണ്ടുപോയി രഥം അങ്ങ് നിർത്തി എവിടെ ഭീഷ്മർ ദ്രോണർ മുതലായവർക്ക് മുമ്പിലായി ഭീഷ്മര് ദ്രോണര് കൃപര് മുതലായവരുടെ മുമ്പിൽ കൊണ്ടുപോയി രഥം അങ്ങ് നിർത്തി എന്നിട്ട് പറഞ്ഞു സമവേദാൻ ഗുരുവൻ പശ്യ അർജുന നേർക്ക് നേരെ നിൽക്കുന്ന കുരുക്കന്മാരെ കണ്ടാല് കുരുക്കളെ കണ്ടാലും നീ നല്ലൊരു നോക്കി കണ്ടോളാം അർജുനൻ എന്ത് കണ്ടോളൂ ഇവിടെയും നമുക്കൊരു അല്പം ചിന്തിച്ചിട്ട് ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം അല്പം ചിന്തിച്ചിട്ട് ഗീത നൂറ്റാണ്ടുകളായി നമ്മൾ പഠിക്കുന്നു നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ പറയുന്നു അർജുനൻ ബന്ധുക്കളെ കണ്ട് മോഹാലസ്യപ്പെട്ടു ഗീത ശ്രദ്ധിച്ച് വായിക്കാതെ അതും മാറ്റി പറയുകയാണോ ഇതിനകത്ത് സ്പഷ്ടമായി പറയുന്നുണ്ടല്ലോ അത് നമുക്ക് കാണാൻ പറയാം കാണുന്നതിന് മുമ്പ് ആദ്യം പറഞ്ഞിട്ട് തുടങ്ങിയേക്കാവുന്ന വെച്ച് അർജുനൻ ബന്ധുക്കളെ കണ്ട് മോഹാലസ്യപ്പെട്ടു വീണു അല്ല അല്ലെന്ന് സ്പഷ്ടമായി വ്യാസൻ പറയുന്നത് അടുത്ത ശ്ലോകങ്ങൾ ബന്ധുക്കളെന്നല്ല ശബ്ദം കുറച്ചുകൂടെ കൂടിയതാണ് കുറച്ചുകൂടെ കൂടുതലാണ് അർജുനൻ അർജുനന്റെ മാത്രം ബന്ധുക്കളോട് അടരാടിയ ഒരു യുദ്ധം വ്യാസൻ നമുക്ക് മുമ്പ് കാണിച്ചു തന്നിട്ടുണ്ട് അന്ന് അർജുനൻ വീണിട്ടില്ലെന്ന് ഓർക്കണം അത് ഞാൻ പിന്നീട് ഇവിടെ ചേർത്ത് പറഞ്ഞോളാം എന്ന് പറഞ്ഞ് മാറ്റിവെച്ചിരുന്നു അജ്ഞാതവാസ കാലത്ത് പാണ്ഡവന്മാർ വിരാട രാജധാനിയിലായിരുന്നു വിരാട രാജധാനിയിൽ സുദർശനയുടെ തോഴിയായ പാഞ്ചാലിയെ സഹോദരനായ കീചകൻ ആഗ്രഹിക്കുന്നു കീചകൻ ഭീമസേനാൽ വധിക്കപ്പെടുന്നു വലലനാൽ വിവരം ദുര്യോധനന്റെ ചാരന്മാർ ഭീമനാൽ വധിക്കപ്പെട്ടു എന്നല്ല കീചകൻ കൊല്ലപ്പെട്ടു എന്ന വാർത്ത ദുര്യോധനെ അറിയിക്കുന്നു ഭീഷ്മൻ പറയുന്നു ഭീമബാഹുവായ കീചകനെ കൊല്ലാൻ ഭീമസേനൻ തന്നെയാണ് തങ്ങൾക്ക് പിടികിട്ടി പാണ്ഡവന്മാരെവിടെയാണ് അജ്ഞാതവാസം തകർന്നു കിട്ടും അതുകൊണ്ട് കൗരവന്മാർ കൂടിയിരുന്ന് ആലോചിക്കുന്നു തൃഗർത്തനെ കൂട്ടുപിടിച്ച് വിരാടന്റെ ഗോധനം മോഷ്ടിക്കാൻ തീരുമാനിക്കുന്നു ഒരു മുഖത്തിലൂടെ തൃഗർത്തൻ വിരാടനെ ആക്രമിച്ച് ഗോധനം മോഷ്ടിക്കാൻ തുടങ്ങുമ്പോൾ മറ്റൊരു മുഖത്തിലൂടെ നമുക്കും ആക്രമിക്കാമെന്ന് ദുര്യോധനാദികൾ തീരുമാനിക്കും ഭീഷ്മർ ദ്രോണർ കൃപർ അശ്വത്ഥാമാവ് കർണൻ ദുര്യോധനൻ മുതലായവരെല്ലാം പേര് സജ്ജീകരിച്ച് മറ്റൊരു മുഖത്തിലേക്ക് ചെല്ലുന്നു ഗോധനം മോഷ്ടിക്കാൻ അതിനു മുമ്പ് ത്രികർത്തൻ മറ്റേ മുഖത്തിലെത്തുന്നു ത്രികർത്തൻ ഗോക്കളെ എത്തിയ വാർത്ത വിരാടന്റെ രാജധാനിയിൽ അറിയുന്നു വിരാട രാജാവ് യുധിഷ്ഠിരനെയും ഭീമനെയും ഒക്കെ കൂട്ടി ത്രികർത്തനോട് ഏറ്റുമുട്ടാൻ പോകുന്നു അല്പം കഴിഞ്ഞ് ഗോക്കളെ സംരക്ഷിക്കുന്ന ഗോപാലൻ വന്ന് വിരാട് രാജാവിന്റെ പുത്രനായ ഉത്തരനോട് അന്തപുരത്തിൽ വന്ന് പറയുന്നു ഭീഷ്മനും ദ്രോണനുമെല്ലാം ഗോക്കളെ മോഷ്ടിക്കാനെത്തിയിരിക്കുന്നുവെന്ന് ഗോധനം കവരാനെത്തിയിരിക്കുന്നുവെന്ന് പെണ്ണുങ്ങളോടൊപ്പം ഇരുന്ന ഉത്തരൻ വീമ്പിളക്കുന്നു നല്ലൊരു തേരാളിയെ കിട്ടിയിരുന്നെങ്കിൽ ബീസ്മൻ അടിച്ചു തകർക്കുമായിരുന്നു അവിടെ ഉണ്ടായിരുന്ന സൈരന്ധ്രി പറയുന്നു ഉത്തമനായൊരു തേരാളിയാണ് ബൃഹന്നള ഉത്തര ചെന്ന് വിളിച്ചാൽ വരും ബൃഹന്നള തേര് സജ്ജീകരിക്കും പോകാം ബൃഹന്നള വരുന്നു തേരൊക്കെ സജ്ജീകരിക്കുന്നു ഉത്തരൻ തേരിൽ കയറുന്നു ബൃഹനളയും കയറുന്നു തേര് നീങ്ങുന്നു കുറച്ചു ദൂരം നീങ്ങിയപ്പോൾ കാല് വിറയ്ക്കുന്നു ഉത്തരൻ അയാൾ പറയുന്നു ബൃഹനളെ നിർത്തു നിനക്ക് ഞാൻ എൻ്റെ രാജ്യത്തിൻ്റെ പകുതി തരാം ധനം തരാം ധാന്യം തരാം എന്ത് നീ ചോദിച്ചാലും തരാം നമുക്ക് തിരിച്ചു പോകാം ബൃഹനള വിടുന്നില്ല തേര് മുന്നോട്ട് നീങ്ങുമ്പോൾ ഉത്തരൻ ചാടിയിറങ്ങി ഓടുന്നു ബൃഹനള അവനെ പിടിച്ചുകൊണ്ടെന്ന് തേരിലിരുത്തി തേര് മുന്നോട്ട് വായിച്ച് ശമീക വൃക്ഷത്തിന്റെ ചുവട്ടിൽ നിർത്തുന്നു ഉത്തരനോട് പറയുന്നു ആ ശമീക വൃക്ഷത്തിന്റെ മുകളിൽ പാണ്ഡവന്മാരുടെ ആയുധമുണ്ട് എടുക്കുകയറി അതിലൊരാൾ തൂങ്ങി മരിച്ചതാണ് ക്ഷത്രിയൻ കേറില്ല എന്ന് ഉത്തരൻ പറയുമ്പോൾ കേരള പാണ്ഡവന്മാരുടെ ആയുധം വെക്കാവുന്നില്ലായിരുന്നു നിനക്ക് കയറാൻ വരാം കേരള അവൻ ചാടിക്കേറി ആയുധമൊക്കെ എടുക്കും ഓരോ ആയുധവും കണ്ട് ഉത്തരൻ വിസ്മയം കൊള്ളുന്നു ഇത് ഭീമന്റെ ഗത ഇത് യുധിഷ്ഠിരന്റെ കുന്തം ഇത് അർജുനന്റെ ഗാന്ധിയോ അർജുനൻ ഗാന്ധിവം കയ്യിലെടുക്കുന്നു ഉത്തരനോട് തേര് തെളിക്കാൻ പറയുന്നു ഒരു തേര് കൗരവന്മാർക്ക് മുമ്പിൽ എത്തുന്നു അതിലൊരു സ്ത്രീരൂപം വില്ലു കുലയ്ക്കാനിടുന്നു ആ സ്ത്രീരൂപത്തെ കണ്ട് ആരെന്ന് അറിയാതെ കൗരവന്മാർ വിഷാദിച്ചു നിൽക്കുമ്പോൾ ആ വില്ല് വലിഞ്ഞു മുറുകുന്നു ഞാണിന്റെ ഒലി കേട്ട് ഭീഷ്മൻ മനസ്സിലാക്കുന്നു അതേ അർജുനൻ ആ വില്ലിൽ നിന്ന് രണ്ടസ്ത്രങ്ങൾ തന്റെ ആചാര്യനായ ദ്രോണന്റെ പാദങ്ങളിലേക്ക് ചെന്ന് നമിച്ചു വീഴുന്നു രണ്ടസ്ത്രങ്ങൾ ദ്രോണാചാര്യന്റെ ചെവികളുടെ പാർശ്വങ്ങളിലൂടെ കടന്നുപോകുന്നു ആചാര്യ ദ്രോണ ശിഷ്യനായ അർജുനൻ അങ്ങയോട് ഏറ്റുമുട്ടാൻ അനുമതി ചോദിച്ച് നമസ്കരിക്കുന്നു ആചാര്യ എന്നെ അനുഗ്രഹിച്ചാലും അസ്ത്രങ്ങളെ കൊണ്ട് നമിച്ച് നിൽക്കുന്ന ആ അർജുനനെ അവതരിപ്പിച്ച വ്യാസൻ അപ്പുറത്ത് ഭീഷ്മനെ കൊണ്ട് പറയിപ്പിക്കുന്നു ആചാര്യ ദ്രോണ അനുഗ്രഹിക്കൂ ശിഷ്യൻ ആഗതനായിരിക്കുന്നു ആചാര്യ ദ്രോണൻ രണ്ടസ്ത്രങ്ങൾ ദിവ്യാസ്ത്ര മന്ത്രം ജപിച്ച് അർജുനന്റെ തലയ്ക്ക് മുകളിലൂടെ പായിക്കുന്നു തന്റെ പ്രണതശിഷ്യനെ അനുഗ്രഹിച്ചുകൊണ്ട് അർജുനൻ താനൊറ്റയ്ക്ക് വിരാടന്റെ രാജധാനിയിൽ വിരാടന്റെ ഗോധനത്തിന് വേണ്ടി വിരാടന്റെ പുത്രൻ വിലക്കിയിട്ടും എല്ലാ സൗഭാഗ്യവും കൊടുക്കാമെന്ന് ഏറ്റിട്ടും തന്റെ പിതാമഹനും തന്റെ ആചാര്യനും തന്റെ ആചാര്യപുത്രനും തന്റെ കുലഗുരുവും തന്റെ സഹോദരന്മാരും മാത്രമടങ്ങുന്ന സൈന്യത്തോട് താൻ ഒറ്റയ്ക്ക് പോരാടിയിട്ട് വിഷാദചിത്തനാവുകയോ വീഴുകയോ തളരുകയോ ചെയ്തിട്ടില്ലെന്ന് കാണിച്ച വ്യാസനാണ് മഹാഭാരത യുദ്ധക്കളത്തിൽ അർജുനനെ കാണിക്കുന്നത് അന്ന് തനിക്ക് വേണ്ടിയല്ല വേണ്ടെന്ന് വിരാടപുത്രൻ പറഞ്ഞതാ ഇതെല്ലാം ആയിട്ടും കേൾക്കാതെ തന്റെ പിതാമഹനോടും തന്റെ ആചാര്യനോടും തന്റെ ആചാര്യപുത്രനോടും തന്റെ കുലഗുരുവിനോടും ഭയമോ വിഷാദമോ ഒന്നുമില്ലാതെ ഏറ്റുമുട്ടി അവരെ മോഹിപ്പിച്ച് വീഴ്ത്തി അവരുടെ വസ്ത്രാഞ്ചലം ഉത്തരയുടെ പാവയ്ക്കൊടുക്കാൻ എടുത്തുകൊണ്ടുവരുന്ന അർജുനൻ അന്ന് വീഴാത്ത അർജുനനെയാണ് നമ്മൾ ഇന്ന് യുദ്ധക്കളത്തിൽ കാണുന്നത് ആ അർജുനനെ തന്നെയാണ് കൃഷ്ണൻ ഇന്ന് യുദ്ധക്കളത്തിന്റെ മധ്യത്തിൽ കൊണ്ടുവന്ന് മുഴുവൻ ജനങ്ങളെയും കാണിക്കും മുഴുവൻ സൈന്യത്തെയും കാണിക്കുന്നത് അർജുനൻ നോക്കി തത്ര അവശ്യത്തിതാൻ പാർത്ഥ പിതൃ അധ പിതാമഹാൻ ആചാര്യാൻ മാതുലാൻ ഭ്രാതൃൻ പുത്രാൻ പൗത്രാൻ സഖീം തഥ ശുശുരാൻ സുഹൃതശ്ചൈവ സേനയോരുഭയോരഭി താൻ സമീക്ഷ്യ സകൗന്തേയ സർവാൻ ബന്ധൂനവസ്ഥിതാൻ ആ യുദ്ധക്കളത്തിൽ അർജുനൻ കണ്ടത് കണ്ടത് അവശ്യ കണ്ടു ആരെ കണ്ടു തത്ര അവിടെ അവിടെ ആരെ കണ്ടു ആരെ കണ്ടു പിതൃൻ വ്യാസനെ ഓർക്കണം പിതൃൻ ബഹുവചനം ഏകവചനമല്ല ദ്വിവചനമല്ല ബഹുവചനം പിതാമഹാൻ ഏകവചനമല്ല ദ്വിവചനമല്ല ബഹുവചനം ബാക്കിയൊക്കെ പോട്ടെ ആചാര്യൻ മാതുലാൻ ഭ്രാതുരൻ പുത്രാനൊക്കെ പോട്ടെ പൗത്രാൻ ബഹുവചനം മൂന്ന് ശബ്ദം അവിടെ കുഴപ്പമുണ്ടാക്കുന്നുണ്ട് വ്യാസന ഉപയോഗിച്ചിരിക്കുന്നത് നമ്മളെ വരട്ടുന്ന മൂന്ന് ശബ്ദങ്ങൾ അതിനകത്ത് വ്യാഖ്യാനിക്കുമ്പോൾ നമ്മളെ കണ്ണുരുട്ടി കാണിക്കുന്ന മൂന്ന് ശബ്ദങ്ങൾ വ്യാഖ്യാതാവിനെ കണ്ണുരുട്ടുന്ന മൂന്ന് ശബ്ദങ്ങൾ വ്യാസൻ പ്രയോഗിച്ചിട്ടുണ്ട് അർജുനന്റെ പിതാവ് ബീജദാതാവ് ഇന്ദ്രൻ യുദ്ധക്കളത്തിലില്ല അർജുനന്റെ പിതാവ് ക്ഷേത്രദാതാവ് പാണ്ഡു ഇന്ന് ജീവിച്ചിരിപ്പയില്ല യുദ്ധക്കളത്തിലില്ല പിതൃസഹോദരൻ പിതൃസ്ഥാനീയൻ ധൃതരാഷ്ട്രൻ യുദ്ധക്കളത്തിലില്ല പിതൃസ്ഥാനീയൻ പിതൃസഹോദരൻ വിതുരൻ യുദ്ധക്കളത്തിലില്ല പിതാവില്ല പിതൃസ്ഥാനീയരാരുമില്ല ശ്വസുരനൊക്കെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുമുണ്ട് ബന്ധങ്ങളെല്ലാം പ്രത്യേകം പ്രത്യേകം ബഹുവചനത്തിൽ എടുത്തു പറയുകയും പിതാവോ പിതൃസ്ഥാനീയരോ ഇല്ലാതിരിക്കുകയും ചെയ്തിട്ടും വ്യാസൻ പ്രയോഗിച്ചിരിക്കുന്നു പിതാക്കന്മാരെ അർജുനൻ കണ്ടു എന്ന് എന്തായിരിക്കും വ്യാസഹൃതന്തം ഈ പദത്തില് അർജുനനും പാണ്ഡവ കൗരവന്മാർക്കൊക്കെ ഒരു പിതാമഹനെ ഇപ്പൊ ജീവിച്ചിരിക്കുള്ളൂ മഹാഭാരതത്തിൽ നിന്നുള്ള നമ്മുടെ അറിവിൽ ഭീഷ്മൻ ഇവിടെ ഏകവചനമല്ല ഉപയോഗിച്ചിരിക്കുന്നത് ദിവചനവുമല്ല ബഹുവചനമാണ് രണ്ടിൽ കൂടുതൽ നിശ്ചയമായി വേണം പിതാമഹാൻ ഇത് ഇത്ര ഉയരില്ലേ അത് ഇങ്ങനെയൊക്കെ പ്രയോഗിക്കും നമ്മളെപ്പോലൊക്കെ ഈ കവിത എഴുതാൻ നേരത്ത് വാക്കൊക്കെ ഒരുമാതിരി ശീലിലായിക്കോട്ടെ എന്ന് വിചാരിച്ച് അർത്ഥമൊക്കെ പോയാലും വേണ്ടില്ല എന്ന് വെച്ച് വല്ലതൊക്കെ എഴുതി പിടിപ്പിക്കുന്ന പോലെ വ്യാസൻ എഴുതി പിടിപ്പിക്കൂ അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ ദാർശനിക ഗ്രന്ഥമാകൂ എന്തേ വ്യാസൻ ഇങ്ങനെയൊക്കെ എഴുതിയിരിക്കുന്നത് പിതൃൻ പിതാമഹാൻ ആചാര്യ എന്നൊക്കെ പ്രയോഗിക്കാം ഇഷ്ടം പോലെ ഉണ്ടല്ലേ കാരണം മാതുലാനും പ്രയോഗിക്കാം പുത്രാനും പ്രയോഗിക്കാം പക്ഷെ അതിലും അപകടമുള്ളൊരു ശബ്ദം ഒരുത്തൻ പോലുമില്ല പൗത്ര അഭിമന്യുണ്ട് അവിടെ പാഞ്ചാല നന്ദിനിയുടെ പുത്രന്മാർ അഞ്ചു പേരുണ്ട് അവിടെ ദുര്യോധനാദികളുടെ പുത്രന്മാരുണ്ട് അവിടെ പക്ഷെ ഇവരുടെ ആളുടെയും പൗത്രന്മാരില്ല കാരണം ഉള്ളതൊക്കെ ഗർഭസ്ഥാവസ്ഥയിലാണ് അതൊന്നും യുദ്ധക്കളത്തിലേക്ക് എത്തിയിട്ടില്ല വ്യാസം ചുമ്മാ കയറി പറഞ്ഞിരിക്കുക പൗത്ര എന്തു പറ്റി ഇതൊന്നും ഇത്ര ശ്രദ്ധിക്കേണ്ട സ്വാമി നമുക്ക് ഏതാണ്ട് ഒരു അർത്ഥം കിട്ടിയ പോലെ ഇത്ര ഗാഠമായി ശ്രദ്ധിച്ചൊക്കെ ദർശനത്തിന് അർത്ഥം കൽപ്പിക്കണം ഇത് ഇമ്മ ഒരു ഒഴുക്കം വട്ടില് തട്ടിടാളിയാന്ന് പറഞ്ഞ് തീർക്കാവുന്ന ഗീത വെച്ചുകൊണ്ട് അപ്പൊ എന്താണ് ഇവിടെ ആശയം നിങ്ങളുടെ ഇന്നത്തെ ഉറക്കം പോകുമെങ്കിൽ നമുക്ക് ഇവിടെ നിർത്താം ബാക്കി ഹരിയോ ശബ്ദത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു ആ പ്രയോഗത്തിലൂടെ ആലസ്യത്തെ വെടിഞ്ഞവൻ എന്ന് അർത്ഥമുള്ളതുകൊണ്ട് വ്യാസൻ അതിന് പ്രാധാന്യം കൊടുക്കുന്നു എന്ന് സൂചിപ്പിക്കുകയുണ്ടായി യുദ്ധക്കളമായതുകൊണ്ട് പലപ്പോഴും ശബ്ദങ്ങൾക്ക് പലമാതിരി അർത്ഥങ്ങൾ ഉള്ളതുകൊണ്ട് ആ അർത്ഥങ്ങളെ വെച്ചുകൊണ്ട് വിഷാദ യോഗമായതുകൊണ്ട് അർജുനന്റെ വിഷാദത്തെ കാണുന്ന നമ്മൾ ആ വിഷാദത്തെ ക്ഷണികമായ നൈമിഷികമായ വികാരത്തിന്റെ വിഷാദമായി മാത്രം കൊണ്ടുപോയാൽ ഗീത പോലുള്ളൊരു ദാർശനിക ഗ്രന്ഥത്തിന് പ്രസക്തി അവിടെ ഉണ്ടാവില്ല എന്ന് വ്യാഖ്യാതാവിനെ ബോധ്യപ്പെടുത്തുന്നതിന് ഗുഡാകേശ ശബ്ദത്തെ ആലസ്യമില്ലാത്തവനായ അർജുനൻ എന്ന് പ്രയോഗിച്ചു എന്ന് സൂചിപ്പിക്കേണ്ട അതിന് മറ്റൊരർത്ഥമുണ്ട് കറുത്ത തലമുടിയുള്ളവൻ അതിന് ഈ സന്ദർഭത്തിൽ അത്ര പ്രസക്തി ഇല്ല എന്ന് സൂചിപ്പിക്കേണ്ട ഒരു സംശയം ഉണ്ടായിട്ടുണ്ട് ചിന്താ മേതുരത്വം മൂലമോ വാർദ്ധക്യം മൂലമോ മറ്റോ ഏർപ്പെടുന്ന ജരാനരകളുള്ള അർജുനനല്ല മറിച്ച് യൗവനയുക്തനായ ഒരു യോദ്ധാവാണ് അർജുനൻ എന്ന് കാണിക്കാൻ ഗുഡാകേശ ശബ്ദം ഉപയോഗിച്ചതല്ല എന്ന് പറയാമോ പറയാൻ പറ്റില്ല അങ്ങനെ ഉപയോഗിച്ചതാവാം അങ്ങനെ ആയാലും നമ്മൾ പറഞ്ഞ ആശയത്തോട് വളരെ യോജിക്കുകയാണ് ആ നിലയ്ക്ക് ഈ അർത്ഥം സാങ്കത്യമുള്ളത് തന്നെയാണ് പക്ഷേ അവിടെ തലമുടി കറുപ്പിന് മറ്റ് സൗന്ദര്യ സങ്കല്പങ്ങളിലേക്ക് പോകുന്ന അർത്ഥമില്ല എന്നേ ഉദ്ദേശിച്ചുള്ളൂ വാർദ്ധക്യമില്ലാത്ത യൗവനയുക്തനായ ആലസ്യമില്ലാത്ത യൗവനയുക്തത എന്ന് പറയുമ്പോൾ തന്നെ ആലസ്യം പോയി എന്നുള്ളതിന്റെ സൂചനയായി യൗവനത്തെ എടുക്കാൻ കഴിയുമെന്നുള്ളത് കൊണ്ട് ഈ അർത്ഥം വളരെ യോജിക്കാവുന്നതാണ് അതിന് ബുദ്ധിമുട്ടില്ല ആരൊരാളൊരു സംശയം തന്നതാണ് അപ്പം അത് പറഞ്ഞു തീർത്തിട്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാമെന്ന് വിചാരിച്ചു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചെത്തിയത് യുദ്ധത്തിന്റെ രണ്ടാം തിരശ്ശീലയിലാണ് ഒന്നാമത്തെ ഭാഗത്ത് ധൃതരാഷ്ട്രന്റെ വിഷാദവും നാല് ചോദ്യങ്ങളും നാം കണ്ടു അതിൽ ആദ്യത്തെ രണ്ടെണ്ണത്തെ അവലംബിച്ചുകൊണ്ട് ധർമ്മകായ പ്രചോദിതനായ ദുര്യോധനന്റെ വിഷാദവും ദുര്യോധന വിഷാദം അത് യോഗയുക്തമല്ല എന്തുകൊണ്ടെന്ന് നമുക്ക് പിന്നീട് കാണാം കാരണം ഈ അധ്യായത്തിന് വ്യാസനിട്ട പേരല്ല പിന്നീട് നൽകിയിട്ടുള്ള പേരുകളാണ് അർജുന വിഷാദ യോഗം ആ അർജുന വിഷാദ യോഗം എന്നതിന് പേര് വരാൻ കാരണം ദുര്യോധന വിഷാദ യോഗമെന്നോ ധൃതരാഷ്ട്ര വിഷാദ യോഗമെന്നോ പേര് വന്നില്ല ധൃതരാഷ്ട്രന്റെ വിഷാദത്തിൽ ആവിർഭവിക്കുകയും ദുര്യോധന വിഷാദത്തെ പ്രകടമാക്കുകയും വിഷാദത്തിലൂന്നിയ ദുര്യോധനൻ തന്റെ വിഷാദത്തെ നല്ലതുപോലെ ബോധ്യപ്പെടുത്തി ഈ മഹായുദ്ധത്തിൽ അല്ലയോ ആചാര്യശ്രേഷ്ഠ നിങ്ങൾ എതിരാളികളോട് ഏറ്റുമുട്ടുവാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത് മറിച്ച് ഭീഷ്മരെ രക്ഷിക്കുന്നതിലാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞ് നിലകൊള്ളുമ്പോൾ തന്റെ സംഘ മുഴക്കി